നമ്മൾ ഇത്രയും ദിവസങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത് ആചാരങ്ങളെക്കുറിച്ചുള്ള ഒരു സന്ദേശം അത് ശാസ്ത്രത്തിൻ്റെയും സമകാലീനമായി പ്രയോ പ്രയോജനങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള വിശകലനമാണ് നടത്തിക്കൊണ്ടിരുന്നത് ഭാരതീയ ആചാരങ്ങൾ മാനസികം ശാരീരികം കുടുംബപരം സാമൂഹികം രാഷ്ട്രപരം എന്നീ അഞ്ച് ക്ലാസ്സുകളായിട്ട് വിവരിക്കാൻ സാധിക്കും എന്ന് വിവരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതിലെ മാനസിക നന്മയ്ക്ക് ഉതകുന്നതായ ആചാരങ്ങൾ വിവരിച്ചു കഴിഞ്ഞു ഇനി അപ്രകാരമുള്ള ആചാരങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സ്വയം ഒന്ന് വിശകലനം ചെയ്യുക അത് നിങ്ങളുടെ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മാനസികമായ നന്മയ്ക്ക് എത്രത്തോളം പ്രയോജനപ്പെടുന്നു എന്ന് ഇന്ന് നമ്മൾ നോക്കുന്നത് ശാരീരികമായ നന്മയ്ക്ക് ഉതകുന്നതായ ആചാരങ്ങളാണ് അത് ഒരാചാരമല്ല ഒരു ദിവസം മുഴുവനും വിവരിച്ചാൽ തീരാത്ത അത്രയും സദാചാരങ്ങൾ ഭാരതീയ സംസ്കൃതിയുടെ ഭാഗമായിട്ട് ഉണ്ട് ശരീരത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളത് ശരീരമാദ്യം ഖലു ധർമ്മസാധനം ശരീരമാണ് ധർമ്മത്തിന് ആദ്യമായിട്ട് സംരക്ഷിക്കപ്പെടേണ്ട ഒരു സാധനം വസ്തു ഈ ശരീരമുണ്ടെങ്കിൽ മാത്രമേ ധർമ്മം അനുഷ്ഠിക്കാൻ സാധിക്കുള്ളൂ ധർമ്മം എന്ന് പറയുന്നത് ആചാരങ്ങളുടെ സമൂഹം ആ ആചാരങ്ങൾ അനുഷ്ഠിക്കണമെങ്കിൽ ശരീരം വേണം അതുകൊണ്ട് ശരീരത്തിൻ്റെ എനർജി ശരീരവുമായി ബന്ധപ്പെട്ട ഹെൽത്ത് ശരീരത്തിൻ്റെ പൂർണ്ണമായ അസ്തിത്വം ഇത് നിർബന്ധമായിട്ടും ആവശ്യമാണ് എന്ന് ഭാരതീയർ എന്നും പറയാറുണ്ട് തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിക്കുമ്പോൾ അനുഗ്രഹമെന്ന ആചാരം അനുഷ്ഠിക്കുമ്പോൾ നാക്കുകൊണ്ട് പറയാറുള്ളത് ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു എന്നാണ് ആയുസ് ആരോഗ്യം പിന്നെ ഐശ്വര്യം ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നാണ് ആരോഗ്യം എത്ര കാലം നിലനിൽക്കണം എന്ന് പറഞ്ഞാൽ ഏമ ശരദശതം ജീവേ ഏമ ശരദശതം ശൃൺവാ അങ്ങയെ നൂറ് ഋതുക്കൾ കാണുവാനിട വരത്തെ വരട്ടെ അങ്ങയുടെ സന്ദേശങ്ങൾ നൂറ് ശരത് ഋതുക്കൾ കേൾക്കുവാനിട വരട്ടെ അങ്ങ താങ്കൾ നൂറ് ശരത് ഋതുക്കൾ ജീവിച്ചിരിക്കാനിട വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം തന്നെ ആരോഗ്യമുള്ള അവയവങ്ങളാൽ അനേകകാലം ജീവിക്കട്ടെ എന്നാണ് അപ്പം മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം അവയവങ്ങളുടെ ആരോഗ്യം മനസ്സിൻ്റെ ആരോഗ്യം ഇതെല്ലാം ഭാരതീയരെന്നും പ്രാർത്ഥിച്ചിരുന്നതാണ് നമ്മൾ ശാന്തി മന്ത്രത്തിൽ ചൊല്ലാറുള്ള ഒരു അഭ്യർത്ഥനയുണ്ട് ഈശ്വരനോട് ഭദ്രം കർണേഭി ശൃണുയാമദേവ ഹേ ദേവ നന്മ നിറഞ്ഞത് ചെവികൾ കൊണ്ട് കേൾക്കുവാനിട വരുത്തേണമേ ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാഹ നന്മ നിറഞ്ഞത് കണ്ണുകൾ കൊണ്ട് കാണുവാനിട വരുത്തേണമേ ജഗതീശ്വര സ്ഥിരൈരംഗൈ തുഷ്ടുവാംസ സ്തനൂപിർവ്യശേമ ദേവഹീതം യദായുഹു ആരോഗ്യമുള്ള അവയവങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ശരീരത്തിന് ജഗതീശ്വരൻ എത്രയാണോ ആയുസ് കൽപ്പിച്ചിരിക്കുന്നത് അത്രയും ആയുഷ്കാലം ആരോഗ്യമുള്ള ഈ ശരീരം കൊണ്ട് ഈശ്വരീയമായ നന്മകൾ പ്രവർത്തിക്കുവാനിട ഈ ജഗതീശ്വര എന്നാണ് എന്താ അതിൻ്റെ അർത്ഥം ആരോഗ്യമുള്ള അവയവങ്ങൾ ആരോഗ്യമുള്ള ശരീരം ഇത് ഭാരതീയരെന്നും പ്രാർത്ഥിച്ചിരുന്ന അതിമഹത്തായ ആഗ്രഹത്തിൻ്റെ പ്രതിഫലനമാണ് അതുകൊണ്ട് ആരോഗ്യമുള്ള ശരീരത്തിന് ആവശ്യമായ അനവധി ആചാരങ്ങൾ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് അതിരാവിലെ അഞ്ചര മണിക്ക് മുമ്പ് എഴുന്നേൽക്കണം എന്നാണ് പറയുന്നത് നിങ്ങൾ ദുബായിലാണെങ്കിലും അഞ്ചര മണിക്ക് മുമ്പ് എഴുന്നേൽക്കാൻ ശ്രമിക്കണം എന്തിനാ അഞ്ചര മണിക്ക് മുമ്പ് എഴുന്നേൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുണ്യം കിട്ടാനോ സ്വർഗത്തിലേക്ക് പോകാനോ എന്നുള്ളതല്ല അവിടെ പ്രശ്നം അഞ്ചര മണിയാവുമ്പോൾ അഞ്ചിനും അഞ്ചരയ്ക്കും ഇടയ്ക്ക് നമ്മളുടെ തലച്ചോറ് പെർഫെക്റ്റ്ലി ആക്റ്റീവാണ് ആറ് മണിക്കൂർ നാം ഉറങ്ങണം അത് കഴിഞ്ഞ് അഞ്ചിനും അഞ്ചരയ്ക്കും ഇടയ്ക്ക് ഉണരാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ തലച്ചോറ് പെർഫെക്റ്റ്ലി ആക്റ്റീവ് ആകുന്ന ഒരു ഫിസിയോളജിക്കൽ ഫിനോമിനൻ ശരീരത്തിൻ്റെ ആരോഗ്യശാസ്ത്രത്തിൻ്റെ പ്രതിഫലനം നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് അഞ്ചര മണിക്ക് മുമ്പ് എഴുന്നേൽക്കണമെന്ന ആചാരമുണ്ടായത് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് കൈ നോക്കി ഒരു പ്രാർത്ഥനയുണ്ട് കരാഗ്രീ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിതാഗൗരി പ്രഭാതേ കരദർശനം ഇത് ഭാരതത്തിൽ ഒരു ആചാരം ഏത് ക്രിസ്ത്യാനിക്കും ഏത് മുസ്ലിമിനും ഏത് നിരീശ്വരവാദിക്കും ഈ ആചാരം അനുഷ്ഠിക്കാവുന്നതാണ് ഈ മന്ത്രവരികൾ കരാഗ്രി വസതേ ലക്ഷ്മി അതൊന്നും എന്നെ കൊണ്ട് ചൊല്ലാൻ സാധ്യമല്ല വേണ്ട ഇഷ്ടമുള്ള മന്ത്രം ചൊല്ലുക ഒരു പ്രശ്നമില്ല ഈ മന്ത്രം രാവിലെ പല്ല് തേക്കാതെ നാക്ക് വടിക്കാതെ മുഖം കഴുകാതെ കുളിക്കാതെ കിടന്ന കിടക്കയിൽ ഇരുന്നു കൊണ്ട് കിഴക്കോട്ട് നോക്കിയാണ് ചൊല്ലേണ്ടത് അതിൻ്റെ അർത്ഥം എന്താ ഒരു മന്ത്രം ചൊല്ലുമ്പോൾ കുളിക്കണം പല്ല് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിരിക്കണം നാക്ക് വടിച്ചിരിക്കണം എന്നൊക്കെയാണ് മന്ത്രം ചൊല്ലുന്നതിന് മുൻപുള്ള കണ്ടീഷൻ പക്ഷേ ഈ കണ്ടീഷൻ ഒന്ന് നോക്കുക ഇതൊന്നും ചെയ്യാതെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട മന്ത്രാലാപനമാണത് എന്നിട്ട് കയ്യ് നോക്കിയിട്ട് പ്രാർത്ഥിച്ചിട്ട് കയ്യ് കൂട്ടി തിരുമിയിട്ട് മുഖം ഒന്ന് തുടയ്ക്കണമെന്നാണ് ആചാരം ഇതിൻ്റെ സന്ദേശം ഇതാണ് കുറേ അധികം സമയം ആറേഴ് മണിക്കൂർ കിടക്കയിൽ ഹൊറിസോണ്ടലായിട്ട് കിടക്കുന്ന നിങ്ങൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു എന്ന് വിചാരിക്കുക ഭൂമിയുടെ ആകർഷണം ഭൂഗുരുത്വത്തിന് എതിരായിട്ടാണ് ബ്ലഡ് താഴത്തേക്ക് ഫ്ലോ ചെയ്യുന്നത് ഹൃദയത്തിൽ നിന്ന് ഈ ഭൂഗുരുത്വത്തിനെതിരായിട്ടാണ് ഈ ബ്ലഡ് തിരിച്ച് സക്ക് ചെയ്യേണ്ടത് ഹൃദയത്തിലേക്ക് അത്രയും നേരം ഹൊറിസോണ്ടലായി കിടന്ന വ്യക്തി പെട്ടെന്ന് വർട്ടിക്കലാകുമ്പോൾ ഹൃദയത്തിന് ബ്ലഡ് സർക്കുലേഷൻ്റെ പ്രഷറിലുണ്ടാകുന്ന ജർക്ക് താങ്ങാൻ സാധിക്കില്ല അപ്പം എന്താ ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നടത്തിയ ഒരു സർവേയിൽ പറയുന്നു ഹൃദയം അല്പം വീക്കായിട്ടുള്ള വ്യക്തികളിൽ ഇരുപത്തിമൂന്ന് ശതമാനം രോഗികൾ മരിക്കുന്നത് കിടക്കയിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴാണ് അതുകൊണ്ട് ഡബ്ല്യു എച്ച് പറയുന്നു കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേൽക്കരുത് കിടക്കയിൽ മുപ്പത് സെക്കൻഡെങ്കിലും ഇരുന്നതിന് ശേഷം മാത്രമേ എഴുന്നേറ്റ് നിൽക്കാവൂ എന്ന് ഇത് ഡബ്ല്യു എച്ച് പറഞ്ഞത് എട്ട് വർഷങ്ങൾക്ക് മുൻപ് ഭാരതീയർ പറഞ്ഞത് not less than three thousand years മൂവായിരം വർഷങ്ങൾക്ക് മുൻപാണ് ഭാരതീയർ പറഞ്ഞത് കിടക്കയിൽ ഇരുന്നതിന് ശേഷമേ എഴുന്നേൽക്കാവൂ അങ്ങനെ നമ്മളെ ഇരുത്താൻ വേണ്ടി ഒരു ഉണ്ടാക്കി ആ ആചാരമാണ് ഈ മന്ത്ര ആലാപനം അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഈ മന്ത്രം തന്നെ ചൊല്ലണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ആ മന്ത്രം ചൊല്ലുമ്പോൾ സരസ്വതി ലക്ഷ്മി പാർവതി ഇത് മൂന്നുമാണ് നമ്മുടെ കയ്യിലുണ്ടെന്ന് പറയുന്നത് ഇതിൻ്റെ അർത്ഥം എന്താണ് സരസ്വതി വിദ്യ സ്വീകരിക്കുന്നതും വിദ്യ കൊടുക്കുന്നതും വിദ്യാ ദേവത സങ്കല്പത്തിലാണ് അത് കൈകൊണ്ടാണ് നമ്മൾ എഴുതുന്നത് കൈകൊണ്ടാണ് പഠിപ്പിക്കുക എഴുതി പഠിപ്പിക്കുന്നത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന കൈകൊണ്ട് അക്കൗണ്ട് വെരിഫൈ ചെയ്യുന്ന കൈകൊണ്ട് അപ്പോൾ സരസ്വതി എന്ന സങ്കല്പം കൈകൊണ്ട് ലക്ഷ്മി എന്ന സങ്കല്പവും കൈകൊണ്ടാണ് ശമ്പളം വാങ്ങിക്കുന്നതും ശമ്പളം കൊടുക്കുന്നതും കൈകൊണ്ട് തന്നെ ശക്തി പാർവതി എന്ന സങ്കല്പവും കൈകൊണ്ട് കോടാലി എടുത്ത് വിറക് കീറുമ്പോഴും നാം ജോലിയെടുക്കുന്ന ഓഫീസിൽ ഏത് ലെയ്ത്ത് പ്രവർത്തിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ ഏത് ജോലി ചെയ്യുമ്പോഴും കൈകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യാറുള്ളത് അപ്പം സരസ്വതി ലക്ഷ്മി പാർവതി സങ്കല്പം കൈകളിലൂടെ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു ഇത് മൂന്നും കയ്യിലെ ചൈതന്യവത്തായിട്ട് എന്നും ഉണ്ടാകണമേ എന്ന് അതായത് ഞാൻ പണ്ട് ആദ്യത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു ഭാരതത്തിൽ എക്സ്പീരിയൻസബിൾ സ്പിരിച്വൽ നോളജും എക്സ്പെരിമെന്റബിൾ സയന്റിഫിക് നോളജും ഒരുമിച്ച് ചേർന്നിരുന്നു ഇവിടെ ആത്മീയത എന്ന ലക്ഷ്മി പരസ്വ സരസ്വതി പാർവതി സങ്കല്പം എന്ന ആത്മീയത ഹാർട്ടിൻ്റെ ബാലൻസ് നിലനിർത്തുക എന്ന ആ ബയോകെമിക്കൽ സങ്കല്പം ഹെൽത്ത് ബേസ്ഡ് കാർഡിയോളജി കൺസെപ്റ്റ് ഇത് രണ്ടും സമന്വയിപ്പിച്ചു കൊണ്ടുള്ള ഒരാചാരമാണ് രാവിലെ കിടക്കയിൽ എഴുന്നേറ്റ് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം എന്താ ചെയ്യാന്നറിയോ സമുദ്രവശനേ ദേവി പർവ്വതസ്ഥനമണ്ഡിതേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പറഞ്ഞ് ഭൂമി തൊട്ട് തലയിൽ വെക്കുകയാണ് പതിവ് ഈ ഭൂമി തൊട്ട് തലയിൽ വെക്കുമ്പോൾ ദുരാചാരം അന്ധവിശ്വാസം സവർണ മേധാവിത്വം സംസ്കൃതത്തിലൂടെ പുറകോട്ടുള്ള പോക്ക് പിന്തിരിപ്പൻ എന്നെല്ലാം പറയാറുണ്ട് പക്ഷേ അതിൻ്റെ പുറകിൽ നല്ലൊരു ബയോ കെമിസ്ട്രി ഉണ്ട് എന്താ അത് നമ്മൾ കിടക്കയിൽ കിടന്ന് ഉരുളുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ബയോസ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി വലത്തെ കൈവഴിക്ക് എർത്ത് ചെയ്ത് പോകാനാണ് ഭൂമി തൊട്ട് തലയിൽ വെക്കണമെന്ന് പറയുന്നത് ഇങ്ങനെ വലത്തെ കൈവഴിക്ക് എർത്ത് ചെയ്ത് പോയാൽ എന്താ പ്രയോജനം പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ അമ്മമാരോട് പ്രത്യേകിച്ച് സ്ത്രീകളോട് ഡോക്ടർമാർ പറയാറുണ്ട് അടുക്കളയിൽ ഇനി ജോലി ചെയ്യുമ്പോൾ വീട്ടിനകത്ത് നടക്കുമ്പോൾ ഒരു റബ്ബറിൻ്റെ ചെരുപ്പിട്ട് വേണം നടക്കാൻ എന്ന് പറയാറുണ്ട് പല അമ്മമാർക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്കും വീട്ടിനകത്ത് ചെരുപ്പിട്ട് നടന്ന് ശീലമില്ല അങ്ങനെ ഒന്നും പറഞ്ഞാൽ പറ്റില്ല വീട്ടിനകത്ത് ഇനി ചെരുപ്പിട്ടേ നടക്കാൻ പാടുള്ളൂ എന്ന് ഡോക്ടർ പറയുമ്പോൾ പലപ്പോഴും ഡോക്ടർമാർ അതിന് എന്താ കാരണമെന്ന് പറഞ്ഞു കൊടുക്കാറില്ല അതിൻ്റെ കാരണം ഇതാണ് ശരീരത്തിലെ ബയോ ഇലക്ട്രിസിറ്റി കാലുവഴിക്ക് എർത്ത് ചെയ്തു പോകുന്നതിൻ്റെ അളവ് ഇനി തടയണം തടഞ്ഞില്ലെങ്കിൽ കാലിൽ പരാലിസിസ് വരും ആർത്രൈറ്റിസ് വാദത്തിൻ്റെ രോഗമുണ്ടാവും അപ്പോൾ ശരീരത്തിലെ ബയോ ഇലക്ട്രിസിറ്റി കാലുവഴിക്ക് എർത്ത് ചെയ്ത് പോകാതിരിക്കാനാണ് നോൺ കണ്ടക്ടറായ റബ്ബർ ചെരുപ്പ് ഇടണമെന്ന് ഉപദേശിക്കുന്നത് ആ ബയോ ഇലക്ട്രിസിറ്റി കാല് വഴിക്കർത്ത് ചെയ്തു പോയാൽ ഉണ്ടാകുന്ന രോഗം ഒഴിവാക്കാനാണ് കയ്യ് ഭൂമിയിൽ ആദ്യം തൊടണമെന്ന് നമ്മുടെ ആചാരം ഭാരതീയരുണ്ടാക്കിയത് അത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഉതകുന്നതായ ഒരു നല്ല ആചാരമാണ് നിങ്ങളുടെ ജീവിതത്തിലും പകർത്തുക നിങ്ങൾ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ നിരീശ്വരവാദിയോ ആരായാലും ശരീരത്തിലെ ബയോ കെമിസ്ട്രിയുടെ എഫക്റ്റ് ഒന്ന് തന്നെയാണ് പിന്നെ ഈ മന്ത്രം ചൊല്ലുന്നത് വേണമെങ്കിൽ ചൊല്ലുക വേണ്ടെങ്കിൽ ചൊല്ലണ്ട എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷെ അതിനകത്തൊരു സയൻസ് ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ശരീരത്തിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു സയൻസ് ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞത് നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ നിലത്ത് ഇരിക്കുകയാണെങ്കിൽ കാല് നിലത്ത് തുടരുതെന്ന് പറയും നമ്മൾ ആവണപ്പലകയിലാണ് ഇരിക്കുക എന്താ കാരണം ബയോ ഇലക്ട്രിസിറ്റി എർത്ത് ചെയ്ത് പോകരുത് പ്രത്യേകിച്ച് ഊണ് കഴിക്കുന്ന സമയത്ത് കാരണം ധാരാളം ബയോ ഇലക്ട്രിസിറ്റി ആവശ്യമുണ്ട് ഹോർമോണുകൾ ഉത്പാദിപ്പിക്കാനും ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കാനും അപ്പോൾ ആവണപ്പലകയിൽ ഇരിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ പന്തിപ്പായ പുൽപ്പായയിൽ ഇരിക്കുക എന്ന് പറയുന്നതും ശരീരത്തെ ഭൂമിയുമായിട്ട് നേരിട്ട് സ്പർശിക്കാൻ അനുവദിക്കാതെ ഒരു നോൺ കണ്ടക്ടർ ഇടയ്ക്ക് വെച്ച് കൊടുക്കുക എന്നാണ് അർത്ഥം അപ്പോൾ ആ ആചാരത്തിൽ ഒരു സയൻസ് ഉണ്ട് ശരീരവുമായി ബന്ധപ്പെട്ട സയൻസ് അതുപോലെ വടക്കോട്ട് തലവെച്ച് കിടക്കരുത് എന്ന ഒരാചാരമുണ്ട് ഈ ആചാരത്തിൻ്റെ ശാസ്ത്രം എന്താണ് നിങ്ങൾക്കറിയാം ഒരു വലിയ കാന്തം എടുത്ത് നടുക്ക് ഒരു ചരട് കൊണ്ട് കെട്ടി തൂക്കിയിട്ടാൽ ആ കാന്തം മാഗ്നറ്റ് സൗത്ത് നോർത്തായിട്ടായിരിക്കും റെസ്റ്റ് ചെയ്യുക എപ്പോഴും മാഗ്നറ്റ് നോർത്ത് സൗത്ത് സൗത്ത് നോർത്തായിട്ട് നിൽക്കാൻ കാരണം ഭൂമിക്ക് ഒരു മാഗ്നറ്റിക് മെറിഡിയൻ ഉണ്ട് ഒരു മാഗ്നറ്റിക് ലൈനുണ്ട് ഭൂമിയിൽ ആ മാഗ്നറ്റിക് ലൈനിന് പാരലായിട്ടായിരിക്കും ഇരുമ്പും അതുപോലെ മാഗ്നറ്റിക് മെറ്റീരിയലുകളും അലൈൻ ചെയ്യുന്നത് അപ്പോൾ magnetic material plus iron align ചെയ്യുന്നത് നോർത്ത് സൗത്ത് ആയിട്ടായിരിക്കും എപ്പോഴും സംഭവിക്കുക അത് സിമ്പിൾ സയൻസ് എല്ലാവർക്കും അറിയാവുന്ന സയൻസ് ഇനി ഇതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് സയൻസ് എന്താണ് നമ്മളുടെ ശരീരത്തിൽ ഒൻപത് ഗ്രാം അയേണാണ് ഉള്ളത് നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ ഒൻപത് ഗ്രാം അയണുണ്ട് അത് ഹീമോഗ്ലോബിൻ എന്ന സംയുക്തമായിട്ടാണ് ശരീരത്തിലുള്ളത് ഈ ഹീമോഗ്ലോബിനാണ് ശരീരത്തിൻ്റെ ഓരോ സെല്ലിലേക്കും ഓക്സിജൻ എത്തിക്കുന്നത് കഴുത്തിന് താഴെ എല്ലാ രക്തക്കുഴലുകൾക്കും ആവശ്യമായ ഡയമീറ്റർ ഉണ്ട് വ്യാസമുണ്ട് പക്ഷെ കഴുത്തിന് മുകളിൽ തലച്ചോറിലേക്ക് രക്തമെത്തിക്കുന്ന രക്തക്കുഴലുകൾക്ക് ബ്ലഡ് വെസൽസിന് തലമുടിയുടെ അത്രയും ഡയമീറ്ററേ ഉള്ളൂ അതായത് വളരെ നേരിയ ബ്ലഡ് വെസലാണ് ആ ബ്ലഡ് വെസലിൽ കൂടെ രക്തം പ്രവഹിക്കുമ്പോൾ ഹീമോഗ്ലോബിൻ എന്ന മാഗ്നറ്റിക് മെറ്റീരിയല് ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിൻ്റെ ആകർഷണത്തിന് വിധേയമായിട്ട് തലച്ചോറിലേക്ക് പോകുമ്പോൾ തലച്ചോറിലെ രക്തക്കുഴലുകൾക്ക് അകത്ത് ട്രാപ്പ്ഡായി പോകുന്നു അല്ലെങ്കിൽ എൻട്രാപ്പ്ഡാകുന്നു ചലനം സ്ലോ ആകുന്നു ആറ് ഏഴ് മണിക്കൂർ കിടക്കയിൽ വടക്കോട്ട് തലവെച്ച് കിടക്കുന്ന ആ വ്യക്തിയുടെ തലച്ചോറിനകത്ത് രക്തത്തിൻ്റെ ഫ്ലോ തടയപ്പെടുന്നു കാരണം എന്താണ് ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിന് പാരലായിട്ട് കിടക്കുന്ന വ്യക്തിയുടെ ഹീമോഗ്ലോബിൻ ചുവട്ടിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു ഈ ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിന് പാരലായിട്ട് അലൈൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തലച്ചോറിലേക്ക് ആവശ്യമായിട്ടില്ല രക്തപ്രവാഹം ഉണ്ടാകുന്നില്ല രക്തപ്രവാഹം ഉണ്ടായില്ലെങ്കിൽ എന്താ സംഭവിക്കുക തലച്ചോറിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടില്ല തലച്ചോറിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ രാത്രി കിട്ടിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക തലച്ചോറിലെ പല സെല്ലുകളും വളരെ വീക്കാവും തലച്ചോറിന് ഓക്സിജൻ ഇല്ലാതെ പതിനാല് സെക്കൻഡേ ജീവിക്കാൻ സാധിക്കുള്ളൂ പല സെല്ലുകളും ചത്തുപോകും അപ്പോൾ ഓക്സിജൻ്റെ അവൈലബിലിറ്റി തലച്ചോറിന് കുറഞ്ഞാൽ അടുത്ത ദിവസം ഒരു കുട്ടിയാണ് വിദ്യാർത്ഥിയാണ് വടക്കോട്ട് തലവെച്ച് കിടന്നതെങ്കിൽ ആ വിദ്യാർത്ഥി പഠിച്ച കുറേ കാര്യങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും ആ കുട്ടിക്ക് അസാധാരണമായ തലവേദന ഉണ്ടാവും നല്ല ദേഷ്യം ഇറിറ്റേഷൻ ഉണ്ടാവും മൊത്തത്തിൽ ഒരു അബ്നോർമാലിറ്റി ആ കുട്ടിയിൽ അല്ലെങ്കിൽ പ്രായമായവർ ആരാണോ വടക്കോട്ട് തലവെച്ച് കിടക്കുന്നത് അവരിലുണ്ടാകും ഇത് ഒഴിവാക്കാനാണ് വടക്കോട്ട് തലവെച്ച് കിടക്കരുത് എന്ന് പറയുന്നത് ചിലപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് എന്താ വടക്കോട്ട് തലവെച്ച് കിടന്നാൽ ചത്തുപോകും ചത്തുപോയാൽ പ്രശ്നം തീർന്നു ഇത് ചാവാതെ പകുതിയാവുന്നത് കൊണ്ടാണ് ആ പ്രശ്നം മുഴുവനും അപ്പോൾ തലവേദന മൈഗ്രെയിൻ തലച്ചോറിലെ സഫോക്കേഷൻ ഇതെല്ലാം ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ വടക്കോട്ട് തലവെക്കുന്നത് ഒഴിവാക്കുക സംശയം തോന്നുകയാണെങ്കിൽ ഒരു ചെറിയ മാഗ്നറ്റ് എടുത്ത് തലേണയുടെ ചുവട്ടിൽ വെച്ച് രാത്രി ഒന്ന് കിടന്ന് നോക്കുക പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തലവേദന എടുക്കാൻ തുടങ്ങും തലയുടെ ചുവട്ടിൽ വെച്ച് കിടന്നാൽ രണ്ട് മിനിറ്റിനകം തലവേദന എടുക്കും അത് ഒരിക്കലും അറിയാതെ പോലും ചെയ്യരുത് തലേണയുടെ ചുവട്ടിൽ വെച്ച് കിടന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും തലച്ചോറിലെ മാഗ്നറ്റിക് മെറ്റീരിയലായ ഹീമോഗ്ലോബിനെ ഈ കാന്തം അട്രാക്റ്റ് ചെയ്ത് പിടിക്കുന്നത് കൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ തലച്ചോറിൽ എഫക്റ്റ് ചെയ്യുന്നു പത്ത് പൈസ ചിലവില്ലാതെ കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ തലവെച്ച് കിടക്കാം ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രം തെക്കോട്ട് തലവെക്കുക ഒരു കാരണവശാലും വടക്കോട്ട് തലവെച്ച് കിടക്കരുത് അപ്പം ആചാരങ്ങൾ ശരീരത്തിൻ്റെ നന്മയ്ക്ക് തലച്ചോറിൻ്റെ നല്ല പ്രവർത്തനത്തിന് ആധാരമായ ഒരു നല്ല ആചാരമാണ് തല വടക്കോട്ട് പിന്നെ തെക്കോട്ടും വയ്ക്കുന്നത് ഒഴിവാക്കുക തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യം രാത്രി കിടന്ന് ഉറങ്ങാൻ പോകുമ്പോൾ അമ്മൂമ്മമാർ കുട്ടികളോട് പറയാറുണ്ട് എന്താ പറയാറുള്ളത് പത്ത് നാമം ജപിച്ച് കിടക്കണം മക്കളെ എന്ന് പറയാറുണ്ട് അപ്പോൾ ഈ കുട്ടി അമ്മൂമ്മയോട് ചോദിച്ചു എന്ന് വിചാരിക്കുക അമ്മൂമ്മ ഞാൻ നാമം ജപിച്ചിട്ടുണ്ട് വൈകുന്നേരം പൂജാമുറിയിലിരുന്ന് നാമം ജപിച്ചു ശുദ്ധമായിട്ട് നാമം ജപിച്ചു ഇനി എന്തിനാ കിടക്കയിലിരുന്ന് നാമം ജപിക്കുന്നത് അപ്പോൾ അമ്മൂമ്മ പറയും അങ്ങനെയല്ല കിടക്കയിലിരുന്നും പത്ത് നാമം ജപിക്കണം പിന്നെ കായേന വാച മനസേന്ദ്രേർവ ബുദ്ധ്യാത്മനാഭ സ്വഭാവ കരോമിയദ്യ ചകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി എന്ന മന്ത്രങ്ങൾ ഏതൊക്കെയിലൂടെ അതെല്ലാം ചൊല്ലുക അപ്പോൾ ഈ കുട്ടി ചോദിച്ചു എന്ന് വിചാരിക്കുക കിടക്കയിലിരുന്ന് മന്ത്രം ചൊല്ലാമോ കിടക്കയിലിരുന്ന് നാമം ചൊല്ലാമോ അത് പൂജാമുറിയിലിരുന്നല്ലേ വേണ്ടത് അല്ല ഈ നാമജപം ഈ മന്ത്രജപം കിടക്കയിലിരുന്നാ വേണ്ടത് എന്താ കാരണം രാവിലെ ഹൊറിസോണ്ടലായ ബോഡി വെർട്ടിക്കലാകുന്നതിന് മുൻപ് കിടക്കയിൽ ഇരിക്കാൻ പറഞ്ഞത് എന്തിനാണോ അതുപോലെയാണ് വൈകുന്നേരം വെർട്ടിക്കലായിരുന്ന ബോഡി നടന്ന് ഓടി നമ്മൾ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ശരീരം പെട്ടെന്ന് ഹൊറിസോണ്ടലാകാൻ പാടില്ല എന്താ കാരണം നിങ്ങളുടെ വീട്ടിൽ ടി വി ഉണ്ട് ആ ടി വി ഒന്ന് നോക്കാം അത് നൂറ്റി അറുപത് വോൾട്ടിൽ ടി വി വർക്ക് ചെയ്യും ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ടിലും ടി വി വർക്ക് ചെയ്യും ഒരു കുഴപ്പമില്ലാതെ ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ടാണ് നിങ്ങളുടെ വോൾട്ടേജെങ്കിൽ വർക്ക് ചെയ്യും നൂറ്ററുപത് വോൾട്ടിലും വർക്ക് ചെയ്യും പക്ഷേ ഇരുന്നൂറ്റി നാൽപ്പതിൽ നിന്ന് വോൾട്ടേജ് നൂറ്ററുപതിലേക്ക് ജർക്ക് ചെയ്ത് താഴെ വരികയോ നൂറ്ററുപതിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് ജർച്ച് ചെയ്ത് പോവുകയോ ചെയ്താൽ ടി വിയുടെ ട്യൂബ് പോവും അപ്പോൾ ഏത് റേഞ്ചിലും ടി വി വർക്ക് ചെയ്യും പക്ഷേ ജർക്ക് ടി വിക്ക് താങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ ഹൃദയം നമ്മൾ ഓടുമ്പോഴും വർക്ക് ചെയ്യും വിറക് വെട്ടുമ്പോഴും വർക്ക് ചെയ്യും ഉറങ്ങുമ്പോഴും വർക്ക് ചെയ്യും പക്ഷേ സഡൻ ജർക്ക് വരരുത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള മാറ്റം പെട്ടെന്നാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പത്ത് നാമം ജപിച്ച് കിടക്കണമെന്ന് പറയുന്നത് നാമത്തിലൂടെ ഒരു ആത്മീയത അതിനകത്ത് ചേർക്കാൻ കാരണം വെറുതെ ഒരു മുപ്പത് സെക്കൻഡ് കിടക്കയിലിരുന്നതിന് ശേഷമേ കിടക്കാവൂ എന്ന് പറയുന്നതിന് പകരം മുപ്പത് സെക്കൻഡ് ആകത്തക്ക വിധത്തിലുള്ള ഒരു മന്ത്രമോ നാമമോ ചൊല്ലിയാൽ മുപ്പത് സെക്കൻഡുമായി ഒരു നല്ല കർമ്മം ചെയ്യലുമായി ആത്മീയതയും ശാസ്ത്രവും സമന്വയിപ്പിച്ചു കൊണ്ടുള്ള ഒരു ആചാരമാണ് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കണം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഇഷ്ടമുള്ള പ്രാർത്ഥന നിങ്ങൾക്ക് ചൊല്ലാം ഇനി പ്രാർത്ഥിക്കാനേ ആഗ്രഹമില്ല എങ്കിൽ കിടക്കയിൽ കുത്തിയിരിക്കുക ഒരു പ്രശ്നമില്ല എല്ലാ ദിവസവും വേണമെന്ന് മാത്രം അപ്പോൾ ശരീരത്തിൻ്റെ നന്മയ്ക്കുതകുന്ന ആചാരങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇനി രാവിലെ എഴുന്നേറ്റത് വീണ്ടും നമുക്കൊന്ന് തിരിച്ചു വരാം രാവിലെ എഴുന്നേറ്റ് കുളിക്കണം ബെഡ് കോഫി കുടിക്കരുത് ഒരു കാരണവശാലും നിങ്ങൾ ബെഡ് കോഫി കുടിക്കരുത് പല്ല് തേച്ച് നാക്ക് വടിച്ച് കുളിച്ചതിന് ശേഷമേ പ്രാർത്ഥന കഴിഞ്ഞിട്ട് കോഫിയോ ചായയോ കുടിക്കാവൂ എന്താ കാരണം പല്ലിൻ്റെ ഇടയ്ക്കുള്ള പല അപദ്രവ്യങ്ങൾ ഇമ്പ്യൂരിറ്റീസ് ഡർട്ട് ചെളി ഇത് ഈ ബെഡ് കോഫിയിലൂടെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇൻറ്റസ്റ്റൈൻ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഡെൻമാർക്കിലെ ശാസ്ത്രജ്ഞന്മാർ വിവരിച്ചിട്ടുണ്ട് ഡെൻമാർക്കിലെ ശാസ്ത്രജ്ഞന്മാർ വിവരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് തെളിവ് സഹിതമാണ് പ്രൈമറി അമീൻസ് സെക്കൻഡറി അമീൻസ് എന്ന സംയുക്തങ്ങൾ ഈ പല്ലിൻ്റെ ഇടയ്ക്ക് തലേ ദിവസം കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കി അംശം കൊണ്ട് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ ബെഡ് കോഫി കുടിക്കരുത് എന്ന് പറയുന്നത് ആ അംശത്തിൽ ഇമ്പ്യൂരിറ്റീസ് അകത്തേക്ക് പോകും അത് ഒഴിവാക്കാനാണ് വളരെ ഭംഗിയായിട്ടൊരു ആചാരം ബെഡ് കോഫി ഒഴിവാക്കണം മാത്രമല്ല രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റാൽ ഒരാളോടും സംസാരിക്കരുത് കുളി കഴിയാതെ സംസാരിക്കരുത് എന്താ കാരണം വായിലുള്ള വായിൽ നിന്നുള്ള ഒബ്നോക്ഷ്യസ് ഒഡോറിഫറസ് കോമ്പൗണ്ട് ദുർഗന്ധം വമിക്കുന്ന ആ വായു വീട്ടിനകത്ത് മുഴുവനും നിറയും അത് എന്നും വീട്ടിൽ ഐശ്വര്യക്കേടാണ് അതിനകത്ത് രോഗാണുക്കളുണ്ടാവും ദുർഗന്ധമുണ്ടാകും എന്ന സയൻസും അതിനകത്തുണ്ട് അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കിടക്ക അല്ലെങ്കിൽ പായ മടക്കി വെച്ച് നല്ല രീതിയിൽ പല്ല് തേച്ച് നാക്ക് വടിച്ച് കുളിച്ച് അതിനുശേഷമേ ഭക്ഷണം ചായ വെള്ളം അല്ലെങ്കിൽ ഏത് കാര്യങ്ങളും കുടിക്കുകയോ പ്രാർത്ഥിച്ചതിന് ശേഷമേ മറ്റ് വ്യാവഹാരിക കാര്യങ്ങളിൽ പ്രവർത്തിക്കുകയോ ചെയ്യാൻ പാടുള്ളൂ പിന്നെ കുളിക്കുമ്പോൾ ഭംഗിയായിട്ട് നല്ല രീതിയിൽ കുളിക്കണം എന്നുള്ളത് ആചാരത്തിൻ്റെ ഭാഗം സ്നാനം പഞ്ചവിധം എന്ന് പറയാറുണ്ട് മലയാളിയെ സംബന്ധിച്ചിടത്തോളം സ്നാനം ഒന്നുകിൽ നല്ല ഷവറിൽ കുളിക്കുക അല്ലെങ്കിൽ കുളത്തിൽ കുളിക്കുക പുഴയിൽ കുളിക്കുക അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കുളിക്കുക ചൂടുവെള്ളം കൊണ്ടാണ് കുളിക്കുന്നതെങ്കിൽ സാധാരണ രോഗികളാണ് ചൂടുവെള്ളം കൊണ്ട് കുളിക്കുക ശരീരം ചൂടാകുന്നത് വരെ എങ്കിലും കുറേശ്ശെ ചൂടുവെള്ളം ശരീരത്തിൽ ഒഴിക്കണം എന്തിനാ ശരീരം ചൂടാവുന്നത് ശരീരം എക്സ്റ്റേണൽ ബോഡി ചൂടായാൽ ആ ചൂട് മുപ്പത്തേഴ് പോയിൻറ്റ് മൂന്ന് ഡിഗ്രിക്ക് താഴെ നിലനിർത്താൻ വേണ്ടി ബ്ലഡ് സർക്കുലേഷൻ കൂടും എഴുപത് ഡിഗ്രിയുള്ള ചൂടുവെള്ളം ശരീരത്തിൽ ഒഴിച്ചാൽ ആ ടെമ്പറേച്ചർ പെട്ടെന്ന് താഴ്ത്താൻ വേണ്ടി ബ്ലഡ് സർക്കുലേഷൻ കൂടും അങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ രക്തത്തിലുള്ള എല്ലാ ഇമ്പ്യൂരിറ്റീസും കിഡ്നി വഴിക്ക് ഫിൽട്ടർ ചെയ്ത് മാറ്റാൻ സാധിക്കുന്നത് കൊണ്ട് ചൂടുവെള്ളം കൊണ്ടുള്ള കുളി വളരെ നല്ലതാണ് പ്രത്യേകിച്ചും രോഗികൾക്ക് രോഗമില്ലാത്തവർ എത്ര തണുത്ത വെള്ളം കൊണ്ട് കുളിക്കാൻ സാധിക്കുമോ അത്രയും തണുത്ത വെള്ളം കൊണ്ടാണ് കുളിക്കേണ്ടത് എന്ന ആചാരം ഞാൻ ഉണ്ടാക്കിയതല്ല ആചാരം എന്താ കാരണം ചിലപ്പോൾ പുഴയിൽ മുങ്ങി നിൽക്കാറുണ്ട് എന്നിട്ട് കുളി കഴിഞ്ഞ് മൂന്നാല് പ്രാവശ്യം മുങ്ങിയതിന് ശേഷം കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന സൂര്യന് വലത്തെ കയ്യിൽ വെള്ളമെടുത്ത സൂര്യ സൂര്യമന്ത്രമൊക്കെ ചൊല്ലി ആ കൃഷ്ണേന രജസാ വർത്തമാനോ നിമേശയന് അമൃതമർത്യഞ്ചഹിരണ്യേന സവിതാരഥേന ദേവോ യാതി ഭുവനാനി പശ്യൻ ആദിത്യായ നമ ആദിത്യായ സ്വാഹ ആദിത്യായ ഇതം നമമ ഈ മന്ത്രമൊന്നും നിങ്ങൾ ചൊല്ലണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഈ പുഴയിൽ കുളത്തിൽ ഇത്രയും വെള്ളത്തിൽ നമ്മൾ ഇറങ്ങി നിൽക്കുമ്പോൾ ആ കുളത്തിലെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറിലേക്ക് ബോഡി താഴാണ് ബോഡി ടെമ്പറേച്ചർ താഴുന്നു കുളത്തിലെ വെള്ളം ഇരുപത്തേഴ് ഡിഗ്രി ബോഡി ടെമ്പറേച്ചർ മുപ്പത്തേഴ് അപ്പോൾ മുപ്പത്തേഴിൽ നിന്ന് ഇരുപത്തേഴ് ഡിഗ്രിയിലേക്ക് ബോഡി ടെമ്പറേച്ചർ താഴുമ്പോൾ അല്ലെങ്കിൽ ഷവറിലെ വെള്ളം ശരീരത്തിലേക്ക് ഒഴിക്കുമ്പോൾ ബോഡി ടെമ്പറേച്ചർ താഴുമ്പോൾ ബോഡി എന്തു ചെയ്യും ഓരോ സെല്ലും ആക്റ്റീവ് ആവും വളരെ പെട്ടെന്ന് എനർജൈസ് ചെയ്ത് ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ താഴാതെ മുപ്പത്തേഴ് പോയിൻ്റ് മൂന്നിൽ തന്നെ നിലനിർത്താൻ വേണ്ടി ശരീരം അസാധാരണമാം വിധത്തിൽ ആക്റ്റീവാകും ആ ആക്ടിവിറ്റി ആ ദിവസം മുഴുവനും നമ്മുടെ ശരീരത്തിലുണ്ടാവും മറ്റൊരർത്ഥത്തിൽ ഉറക്കച്ചടവ് മുഴുവനും പോയിട്ട് തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് എന്തൊരു സുഖം ആ സുഖമുണ്ടാവാൻ കാരണം എന്താണ് ആ സുഖമുണ്ടാവാൻ കാരണം തണുത്ത വെള്ളം ശരീരത്തിൽ വീണപ്പോൾ ബോഡി ടെമ്പറേച്ചർ താഴ്ന്നപ്പോൾ ആ താഴ്ച ജാതയാക്കാൻ ബോഡി തിരിച്ച് റിക്കപ്പ് ചെയ്തു അപ്പം രാവിലത്തെ ചൂടുവെള്ള കുളിക്ക് ഒരു നല്ല സയൻസ് ഉണ്ട് അതുപോലെ തണുത്ത വെള്ളത്തിൽ കുളിക്കും ഒരു ബ്യൂട്ടിഫുൾ സയൻസ് അതിനകത്തുണ്ട് അപ്പോൾ ശരീരത്തിൻ്റെ നന്മയ്ക്ക് ആവശ്യമായ ആചാരങ്ങൾ എന്നുള്ളതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് പറഞ്ഞത് വടക്കോട്ട് തല വെച്ച് കിടക്കരുത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈ നോക്കി പ്രാർത്ഥിക്കുക ഭൂമി തൊട്ട് തലയിൽ വയ്ക്കുക കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുക രാവിലെ എഴുന്നേറ്റ് ബെഡ് കോഫി ഒഴിവാക്കുക വടക്കോട്ട് തല വയ്ക്കാതിരിക്കുക അതുപോലെ തന്നെ കുളിക്കണം ഇതെല്ലാം ശരീരത്തിൻ്റെ ആരോഗ്യത്തെ മുൻനിർത്തിയുള്ള ആചാരങ്ങളുടെ ഒരു ഭാഗം ഇനി ഈ ആചാരങ്ങൾ ഇനിയുമുണ്ട് അതെല്ലാം നമ്മൾ അറിയണം എന്നിട്ട് ഏതെല്ലാം ജീവിതത്തിൽ പകർത്താൻ സാധിക്കുമോ അതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ പകർത്തണം നമ്മളുടെ മക്കൾക്കതിൻ്റെ അറിവ് ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കൊടുക്കണം എല്ലാവരെയും അത് സാധിക്കണം ഓരോ ദിവസവും അഞ്ച് പേർക്കെങ്കിലും നമ്മുടെ ആചാരങ്ങളുടെ സയൻറ്റിഫിക് കൺസെപ്റ്റുകൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം മനസ്സിൻ്റെ നന്മയ്ക്ക് ഉതകുന്നതായ ആചാരങ്ങളെക്കുറിച്ച് നാം പരിശോധിച്ചു അതിൻ്റെ തുടർച്ചയായിട്ട് ശരീരത്തിൻ്റെ നന്മയ്ക്ക് ആധാരമായ ആചാരങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത് അതിൽ നമ്മൾ പറഞ്ഞു വടക്കൂട്ട് തല വെച്ച് കിടക്കരുത് അതിനൊരു സയൻസ് ഉണ്ട് രാവിലെ എഴുന്നേറ്റ് നോക്കി കരാഗ്രി വസതി ലക്ഷ്മി യന്ത്രം എന്ന മന്ത്രം ചൊല്ലുമ്പോൾ ഒരു മുപ്പത് സെക്കൻഡോളമെങ്കിലും കിടക്കയിലിരിക്കുമ്പോൾ അതിനകത്ത് ഹാർട്ട് ബാലൻസിങ്ങിൻ്റെ ഒരു സയൻസ് ഉണ്ട് ഭൂമി തൊട്ട് തലയിൽ വയ്ക്കുന്ന സമയത്ത് നെറുകയിൽ വയ്ക്കുന്ന സമയത്ത് ബയോസ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു സയൻസ് ഉണ്ട് രാവിലെ ബെഡ് കോഫി കുടിക്കരുത് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു പ്യുവർ സയൻസ് ഉണ്ട് രാവിലെ കുളിക്കണം കുളിക്കണം എന്ന് പറയുമ്പോൾ ഫാനിൻ്റെ ചുവട്ടിൽ ഒരു ആറ് ഏഴ് മണിക്കൂർ കിടക്കുന്ന നമ്മളുടെ ശരീരത്തിൽ ഈ ടെമ്പറേച്ചർ ബാലൻസിങ് വരുന്ന സമയത്ത് അതിനകത്തുള്ള വെള്ളം വിയർപ്പിൻ്റെ വെള്ളം ആവിയായി പോകുന്നു മറ്റ് ഇമ്പ്യൂരിറ്റീസ് ഡർട്ട് സ്കിന്നിലുണ്ടാവും എല്ലാ ദിവസവും രാവിലെ ഭംഗിയായിട്ട് കുളിച്ചതിന് ശേഷമേ സംസാരിക്കാൻ പോലും പാടുള്ളൂ എന്നുള്ളത് സൂചിപ്പിക്കാൻ കാരണം വീട്ടിനകത്തുള്ള അന്തരീക്ഷം ഒരിക്കലും ദുർഗന്ധപൂരിതമാകരുത് ശരീരത്തിനകത്തുള്ള ദുർഗന്ധം വീട്ടിനകത്ത് ബാധിക്കരുത് പിന്നെ കുളി എന്ന് പറയുന്നത് ഒന്നുകിൽ ചൂടുവെള്ളം കൊണ്ട് കുളിക്കുക ബോഡി ടെമ്പറേച്ചർ ഉയരുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടും അതുപോലെ തണുത്ത വെള്ളം കൊണ്ട് കുളിക്കുമ്പോൾ ബോഡി ടെമ്പറേച്ചർ കുറയുമ്പോൾ അത് തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും biosynthetic work anabolism constructive degradation of the materials nutritious materials സംഭവിക്കുകയും ചെയ്യുന്നു അപ്പോൾ ശരീരം എനർജറ്റിക് ആവും വളരെ ആക്റ്റീവ് ആകും ഇനി നമ്മൾ ചെയ്യാനുള്ളത് ശരിക്ക് അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ലാത്തവരാണെങ്കിൽ പ്രായമായവർ കുളി കഴിഞ്ഞ് തലമുടി തോർത്തരുത് തോർത്താതെ ഒരു ഇരുപത് സെക്കൻഡ് സമയം ഒരു ചെറിയ ആചാരം അനുഷ്ഠിക്കണം നമ്മൾ അച്ഛനും അമ്മയും ഒക്കെ ജീവിച്ചിരിപ്പുള്ളവരാണെങ്കിൽ കയ്യിൽ വെള്ളമെടുത്ത് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ഒരു ഇരുപത് സെക്കൻഡ് പ്രാർത്ഥിച്ച് സൂര്യനെ മനസ്സിൽ ധ്യാനിച്ച് അവിടെ തന്നെ ഒഴിക്കാം കുളത്തിലും പുഴയിലുമാണ് കുളിക്കുന്നതെങ്കിൽ അതിൽ ശരീരം വെള്ളത്തിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് അത് വേണ്ടത് അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ലാത്തവരാണെങ്കിൽ തലമുടി തോർത്താതെ ആദ്യം കയ്യിൽ വെള്ളമെടുത്ത് തെക്കോട്ട് തിരിഞ്ഞു നിന്ന് മാതൃദേവോഭവ മാത്രം തർപ്പയാമി എന്ന് പറഞ്ഞ് ആ കയ്യിൽ വെള്ളമെടുത്ത് അമ്മയ്ക്ക് മരിച്ചുപോയ അമ്മയ്ക്ക് തർപ്പണം കൊടുക്കണം എന്നിട്ട് അടുത്ത കൈ വെള്ളമെടുത്ത് തെക്കോട്ട് തന്നെ തിരിഞ്ഞു നിന്ന് അച്ഛൻ ജീവിച്ചിരിപ്പില്ല എങ്കിൽ പിതൃദേവോഭവ പിതൃം തർപ്പയാമി എന്ന് പറഞ്ഞ് അവിടെ തന്നെ തർപ്പണം കൊടുക്കാം ബാത്റൂമിൽ തന്നെ ചെയ്താൽ മതി പുറത്തേക്കൊന്നും പോവണ്ട ഒരു കണ്ടീഷൻ തല ഒരു കാരണവശാലും തോർത്തിയതിന് ശേഷം ഇങ്ങനെ ചെയ്യരുത് തലയിൽ നിന്ന് വെള്ളം ഇറ്റിറ്റായിട്ട് താഴത്തേക്ക് വീണുകൊണ്ടിരിക്കുമ്പോഴാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒന്ന് രണ്ട് ദിവസം ചെയ്തു കഴിഞ്ഞ് ശരീരത്തിന് നല്ല രീതിയിൽ അത് സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ വെള്ളമെടുത്ത് അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ഒന്ന് പ്രാർത്ഥിക്കണം അമ്മയുടെ മകനായിട്ട് അല്ലെങ്കിൽ മകളായിട്ട് ജന്മം ലഭിച്ച എനിക്ക് ഈ ഭൂമിയിൽ സുഖത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ജീവിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് അമ്മയുടെ ഉപദേശങ്ങൾ എന്നും എൻ്റെ ചെവിയിൽ ഇപ്പോഴും കേൾക്കുന്നുണ്ട് അമ്മയുടെ മകൻ അല്ലെങ്കിൽ മകള് സമൂഹദ്രോഹിയല്ല രാഷ്ട്രദ്രോഹിയല്ല കള്ളുകുടിയനല്ല ഒരു തരത്തിലും കുടുംബദ്രോഹിയല്ല മനുഷ്യൻ്റെയും കുടുംബത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മകനായിട്ട് അമ്മ മുകളിൽ നിന്ന് എന്നെ നോക്കണം അല്ലെങ്കിൽ അമ്മയുടെ മകന് ഈ സത്കർമ്മങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിന് അമ്മ എന്നും ഞാൻ സ്മരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് തർപ്പണം കൊടുക്കാം അച്ഛൻ്റെ കാര്യത്തിലും ഇതേപോലെ വെള്ളം കയ്യിലെടുത്ത് തർപ്പണം കൊടുക്കാം നിങ്ങളുടെ മനസ്സിനകത്തുണ്ടാകുന്ന മാറ്റം ചിന്താതീതമായിരിക്കും നിങ്ങൾ ലിക്കറിന് അഡിക്റ്റ് ആണെങ്കിൽ സാവധാനത്തിൽ മാറും ദേഷ്യപ്പെടുന്നവരാണെങ്കിൽ ദേഷ്യം കുറയും മറ്റ് കുറ്റങ്ങളും തെറ്റുകളും ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ അളവ് ഓട്ടോമാറ്റിക്കലി കുറയും കാരണം രാവിലെ നമുക്ക് ജന്മം നൽകിയ അച്ഛനെയും അമ്മയെയും വിളിച്ചുകൊണ്ട് നാം അവരെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ച് അവരോട് വാക്ക് കൊടുക്കുകയാണ് ഞാൻ നല്ല മനുഷ്യനാണെന്ന് ഈ മാനസിക സന്ദേശം നമ്മളെ സ്വാഭാവികമായിട്ടും നന്മയിലേക്ക് മാറ്റുകയാണ് ഇത് മനസ്സിന് നൽകുന്ന നന്മ രണ്ട് അച്ഛനെയും അമ്മയെയും വിളിക്കുന്നത് കൊണ്ട് കുടുംബത്തിനകത്തുണ്ടാകുന്ന നന്മ ഇതുകൂടാതെ മറ്റൊരു സയൻസ് കൂടി അതിനകത്തുണ്ട് എന്താണത് തലമുടി നമ്മൾ തോർത്തിയിട്ടില്ല തലയിൽ വെള്ളമുണ്ട് ഏതാണ്ട് ഒരു മിനിറ്റോളം സമയം തലയിൽ വെള്ളം അതേപോലെ വെച്ച് നാം നിൽക്കുമ്പോൾ നീരിളക്കം കോൾഡ് പനി ഇതൊക്കെ വരാൻ സാധ്യതയുള്ളവർക്ക് ഇതൊരൊറ്റ കാരണം മതി പനി വരാൻ അല്ലെങ്കിൽ കോൾഡ് വരാൻ പക്ഷെ ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങൾ ഇത് ചെയ്ത് പിന്നെ അതൊരു ശീലമാകുമ്പോൾ ഇയാൾക്ക് ഒരു കാരണവശാലും എത്ര മഴ നനഞ്ഞാലും എങ്ങനെ കുളിച്ചാലും ഇയാൾക്ക് ഒരു തരത്തിലും കോൾഡ് വരില്ല ഫീവറും വരില്ല കാരണം ഇമ്മ്യൂണിറ്റി ബോഡിയിൽ ജനറേറ്റ് ചെയ്തു അപ്പോൾ ശരീരത്തിൻ്റെ സയൻസ് തന്നെ മാറി അപ്പം തലയിൽ വെള്ളം വെച്ചുകൊണ്ട് ഈ ആചാരം അനുഷ്ഠിക്കുമ്പോൾ ശരീരത്തിൻ്റെ റെസിസ്റ്റൻസ് ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി അസാധാരണമാം വിധം ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു എന്ന പ്യുവർ ബോഡി ബയോ കെമിസ്ട്രി ഈ ആചാരത്തിനകത്തുണ്ട് ഇത് നിങ്ങൾക്ക് അനുശാസിക്കാൻ സാധിക്കും മക്കൾക്കാണെങ്കിൽ പലപ്പോഴും അമ്മമാർ ചെയ്യാറുള്ളത് തലയിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ സെക്കൻഡ് വൈകാതെ ആ കുട്ടിയുടെ തലയിൽ തോർത്തിയിട്ട ഒരു തുള്ളി പോലും വെള്ളം തലയിൽ നിൽക്കരുത് എന്ന് പറഞ്ഞ് തോർത്താറുണ്ട് പണ്ടുള്ളവർ അത്രയും തോർത്താറില്ല അവരൊന്ന് ഓടിച്ച് തോർത്തും എന്താ കാരണം കുറച്ച് വെള്ളം തലയിൽ ഉണ്ടാകണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ശരീരത്തിന് കോൾഡ് ഫീവർ വരാതിരിക്കാനുള്ള ഇമ്മ്യൂണിറ്റി രോഗ പ്രതിരോധ ശക്തി ശരീരത്തിനകത്ത് വർദ്ധിപ്പിക്കും അപ്പോൾ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ലാത്തവർക്ക് കർമ്മശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ആചാരം മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ആചാരം കുടുംബശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ആചാരം പ്ലസ് ശരീരത്തിന് രോഗ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ഒരാചാരം ഒരൊറ്റ ആചാരത്തിന് എത്ര എഫക്റ്റ് ആണെന്ന് നോക്കുക നിങ്ങൾ തന്നെത്താനെ ചിന്തിച്ച് നോക്കൂ ഈ എഫക്റ്റ് നിങ്ങൾക്കും ലഭിക്കുന്നതിന് ഒരൊറ്റ പൈസ ചെലവില്ല എത്ര ഭംഗിയായിട്ട് ആ ആചാരം ജീവിതത്തിൽ പകർത്തി ശരീരത്തെ നന്മയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് ചിന്തിക്കാം അപ്പം രാവിലത്തെ കുളി കഴിഞ്ഞു ഇടയ്ക്ക് ഒന്നുകൂടി പറയാം ആഴ്ചയിൽ പണ്ട് ഭാരതത്തിൽ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും എണ്ണ തേച്ച് കുളിക്കണം എന്ന് പറയുന്നില്ല എന്താ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടായിട്ടാണോ ചൊവ്വയും വെള്ളിയും തിരഞ്ഞെടുത്തത് അങ്ങനെ യാതൊന്നുമില്ല നിങ്ങൾക്ക് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും വേണമെങ്കിൽ ആക്കാം ഞായറാഴ്ചയും ബുധനാഴ്ചയും ആക്കാം ഒരാഴ്ചയെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് ഭാഗത്തിലും ഓരോ ദിവസം എണ്ണ തേച്ച് കുളിക്കണം എന്ന ഒരു ആചാരം പണ്ടുള്ളവരുണ്ടാക്കിയത് എണ്ണ വേസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല നമ്മളുടെ ശരീരത്തിൽ എല്ലാ മൃഗങ്ങൾക്കും എല്ലാ പക്ഷികൾക്കും എല്ലാ ഇഴജന്തുക്കൾക്കും ശരീരത്തിൽ ത്വക്ക് സംരക്ഷിക്കാനായിട്ട് ശരീരത്തിനകത്ത് നിന്ന് തന്നെ ഫാറ്റ് ഓയില് പുറത്തേക്ക് വരും മനുഷ്യനിലും ഇതുണ്ട് മനുഷ്യൻ്റെ ത്വക്ക് സംരക്ഷിക്കാൻ ശരീരത്തിനകത്ത് നിന്ന് ആഡിപ്പോസ് ഫാറ്റ് ടിഷ്യൂവിൽ നിന്ന് ഫാറ്റ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും നിർഭാഗ്യവശാലോ ശാസ്ത്രത്തിൻ്റെ വളർച്ച കൊണ്ടോ നമ്മൾ സോപ്പിട്ട് സ്കിന്നിൻ്റെ പുറത്തുള്ള ഓയിൽ മുഴുവനും കഴുകിക്കളയും അപ്പോൾ സ്കിന്ന് ത്വക്ക് സംരക്ഷിക്കാനുള്ള പ്രകൃതി നൽകുന്ന ഓയിലിൻ്റെ ലെയർ നമ്മൾ തന്നെ കഴുകിക്കളയുമ്പോൾ എന്താ സംഭവിക്കുക നമ്മുടെ സ്കിന്നുണ്ടാക്കിയിരിക്കുന്നത് ലിപ്പോ പ്രോട്ടീൻ എന്ന സംയുക്തം കൊണ്ടാണ് ആ സംയുക്തത്തിലേക്ക് കാറ്റടിക്കുമ്പോൾ കാറ്റില് ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ രോഗാണുവും നമ്മളുടെ ശരീരം സ്പർശിച്ചാൽ ശരീരത്തിൽ അടിഞ്ഞുകൂടും ആ ശരീരത്തിലെ ടെമ്പറേച്ചർ മുപ്പത്തേഴ് പോയിൻറ്റ് മൂന്ന് ഡിഗ്രി ഏത് വൈറസും ഏത് ബാക്ടീരിയയും ഏത് ഈസ്റ്റും വളരാൻ ഏറ്റവും ഉത്തമമായ ഒരു ശരീരപ്രകൃതിയാണ് ത്വക്കിനുള്ളത് അതുകൊണ്ട് എന്താ സംഭവിക്കുക ശരീരത്തിൻ്റെ ആവരണമായ ത്വക്കിൻ്റെ രോഗപ്രതിരോധ ശക്തി പൂർണ്ണമായിട്ടും പോകുന്നു സോപ്പ് തേച്ച് കുളിക്കുമ്പോൾ പണ്ട് കേരളീയനിൽ പോയിൻ്റ് രണ്ട് ശതമാനം പേർക്ക് സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നുള്ളൂ പോയിൻ്റ് രണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയാണ് ആയിരം പേരിൽ രണ്ട് പേർക്കാണ് ത്വക്ക് രോഗം ഉണ്ടായിരുന്നത് ഇന്ന് രണ്ടായിരത്തി അഞ്ചില് കണക്കനുസരിച്ച് പന്ത്രണ്ട് പോയിൻ്റ് എട്ട് ശതമാനം വ്യക്തികൾക്ക് സ്കിൻ ഡിസീസ് ഉണ്ട് ആയിരത്തിൽ നൂറ്റി ഇരുപത്തെട്ട് പേർക്ക് സ്കിൻ ഡിസീസ് ഉണ്ട് ഈ വർഷം അതിനേക്കാളും കൂടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ ഇത്രയും സ്കിൻ ഡിസീസ് വരാനുള്ള ഒരു കാരണം നമ്മളുടെ സ്കിൻ പ്രൊട്ടക്റ്റഡ് അല്ല പണ്ട് ചെറുപ്പം മുതൽക്ക് തന്നെ കുട്ടികളെ എണ്ണ തേച്ച് കുളിപ്പിച്ചിരുന്നു നമ്മൾ ഏത് എണ്ണയാണ് ഉപയോഗിക്കുക നമ്മൾ തിരുവനന്തപുരത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഉരുക്ക് വെളിച്ചെണ്ണ മധ്യ കേരളത്തിലെ ഭാഷയിൽ പറഞ്ഞാൽ വെന്ത വെളിച്ചെണ്ണ ഉത്തര കേരളത്തിലെ ഭാഷയിൽ പറഞ്ഞാൽ കാച്ചിയ വെളിച്ചെണ്ണ തേങ്ങാപ്പാലെടുത്ത് സാവധാനത്തിൽ ചൂടാക്കി അതിലേക്ക് സാധാരണ വെളിച്ചെണ്ണ ഒഴിച്ച് കരിയുന്ന ലെവലിലേക്ക് എത്തിക്കാതെ അത് ഉപയോഗിക്കുക നല്ല വാസനയായിരിക്കും ആ വെളിച്ചെണ്ണയ്ക്ക് കാച്ചിയ വെളിച്ചെണ്ണയുടെ വാസന എന്ന് പറയാറുണ്ട് അങ്ങനെ വാസന ഉണ്ടാവാൻ കാരണം എന്താണ് പൈറസീൻസ് എന്ന സംയുക്തങ്ങൾ അതിലുള്ളത് കൊണ്ടാണ് ആ നല്ല വാസന നമുക്ക് കിട്ടുന്നത് ഈ പൈറസീൻസിന് ഒരു പ്രത്യേകതയുണ്ട് ഏത് രോഗാണുക്കളെയും നശിപ്പിക്കാനുള്ള കഴിവ് ഈ വെളിച്ചെണ്ണയിലെ അരോമാറ്റിക് കോമ്പൗണ്ട് സുഗന്ധം തരുന്ന ആ സംയുക്തത്തിനുണ്ട് അത് കോളറയാണെങ്കിലും ടൈഫോയിഡ് ആണെങ്കിലും ടെറ്റനസ് ആണെങ്കിലും ഏത് രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവ് അതിനുണ്ട് അപ്പോൾ ഈ വെന്ത വെളിച്ചെണ്ണ അല്ലെങ്കിൽ കാച്ചിയ വെളിച്ചെണ്ണ ശരീരത്തിൻ്റെ പുറത്ത് തേച്ച് നമ്മൾ കുളിക്കുന്നു കുളിക്കുമ്പോൾ സോപ്പ് തേക്കരുത് അന്ന് ഒന്നുകിൽ കടലപ്പൊടി തേക്കുക അല്ലെങ്കിൽ ചെറുപയറിൻ്റെ പൊടി തേക്കുക അല്ലെങ്കിൽ ഇഞ്ച തേക്കുക അല്ലെങ്കിൽ തേങ്ങാ നമ്മുടെ തലയ്ക്കകത്തുള്ളത് തന്നെയാണത് തേങ്ങാ പിണ്ണാക്ക് തേച്ച് കുളിക്കുക എന്തിനാ അപ്രകാരം ചെയ്യുന്നത് ശരീരത്തിൽ ഒരു ദിവസമെങ്കിലും ഈ എണ്ണയുടെ അല്പമംശം നിലനിൽക്കണം അങ്ങനെ നിലനിന്നാൽ ഈ സ്കിൻ ഡിസീസ് പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ചൊവ്വയും വെള്ളിയും സാധിച്ചില്ലെങ്കിൽ പോലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എണ്ണ തേച്ച് കുളിക്കുന്ന ശീലം നമുക്കുണ്ടാകണം ചില സ്ഥലങ്ങളിൽ വെളിച്ചെണ്ണ തേച്ച് കുളിക്കുന്നതിന് പകരം നല്ലെണ്ണ തേച്ചാണ് കുളിക്കുക നല്ലെണ്ണ തേച്ച് കുളിച്ചാൽ ഒരേ എഫക്റ്റാണ് വെളിച്ചെണ്ണയിൽ പൈറസീൻസ് എന്ന രോഗപ്രതിരോധ ശക്തി ഉണ്ടാക്കുന്ന സംയുക്തങ്ങളുണ്ട് നല്ലെണ്ണയിലാണെങ്കിൽ സിസമോൾ എന്ന് പറയുന്ന ഒരു antibiotic type antibacterial material അതിനകത്തുണ്ട് അപ്പോഴും ശരീരത്തിൻ്റെ സ്കിന്നിനെ സംരക്ഷിക്കാൻ സാധിക്കും അതുകൊണ്ട് എണ്ണ തേച്ച് കുളിക്കുന്ന ഒരു ശീലം നിങ്ങളിൽ ചിലരെങ്കിലും തുടങ്ങിയാൽ ശരീരത്തിൻ്റെ ത്വക്കിൻ്റെ ആരോഗ്യത്തിന് അത് ഏറ്റവും ഉത്തമമായ ഒരു ആചാരമാണ് ചെറിയ കുട്ടികളെ എണ്ണ തേച്ച് മണ്ണിൽ കളിപ്പിക്കാൻ വിടുന്ന ഒരു സിസ്റ്റമുണ്ട് മണ്ണിൽ കളിക്കാൻ വിടുക അവരെന്താ ചെയ്യുക വെളിച്ചെണ്ണ നല്ലോണം തേച്ച് മണ്ണിൽ ഓടി ചാടി കളിക്കും ഇന്നത്തെ അമ്മമാർ അപ്രകാരം കുട്ടികളെ ചെയ്യാറില്ല പണ്ടത്തെ അമ്മമാർ ചെയ്യാറുണ്ട് എന്താ കാരണം ആ മണ്ണിലുള്ള കുറച്ച് രോഗാണുക്കൾ മൂക്കിക്കൂടെയും വായിൽ കൂടെയും ശരീരത്തിനകത്തേക്ക് പോകണം അങ്ങനെ പോകുമ്പോഴാണ് രോഗപ്രതിരോധ ശക്തി ശരീരത്തിനുണ്ടാകുന്നത് ത്വക്കിലും ഇതേ മണ്ണിൽ കളിക്കുമ്പോഴുള്ള രോഗാണുക്കൾ സ്പർശിക്കും പക്ഷെ എണ്ണ തേച്ചത് കൊണ്ട് ഈ രോഗാണുക്കൾ ശരീരത്തെ കീഴടക്കില്ല മറിച്ച് കുറച്ച് എഫക്റ്റ് ശരീരത്തിൽ ഉണ്ടാക്കും ആ എഫക്റ്റ് ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ വാക്സിനേഷൻ കുത്തിവെപ്പ് നടത്തുന്ന മാതിരി രോഗാണുക്കൾ ചെറിയ തോതിൽ ശരീരത്തിനകത്ത് പ്രവേശിച്ചാൽ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കും ഇത് എത്ര കുട്ടികളിൽ ചെയ്യുന്നോ അത്രയും നല്ലതാണ് പല സ്ലം ഏരിയകൾ ധാരാളം കുടിലുകളുള്ള സ്ഥലത്തെ കുട്ടികളെ അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് മനസ്സിലായത് ഏറ്റവും വൃത്തികേട് അല്ലെങ്കിൽ കുറച്ചെങ്കിലും വൃത്തികേടൊക്കെ ഉള്ള ചുറ്റുപാടിൽ വളരുന്ന കുട്ടികളിൽ അസാമാന്യമാം വിധം രോഗപ്രതിരോധ ശക്തിയുണ്ട് അവർക്ക് ചില രോഗങ്ങൾ കൂടുതലാണെങ്കിലും രോഗപ്രതിരോധ ശക്തി ഈ കുട്ടികളിൽ വളരെയധികം വർദ്ധിക്കുന്നു അതെന്താ കാരണം രോഗാണുക്കൾ അകത്തേക്ക് കുറേശ്ശെ പ്രവേശിക്കുന്നത് കൊണ്ട് ശരീരം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു അതിൻ്റെ പരിണത ഫലമാണ് രോഗപ്രതിരോധ ശക്തി അപ്പോൾ എണ്ണ തേച്ച് കുട്ടികളെ മണ്ണിൽ കുളിക്കാൻ കളിക്കാൻ വിടുക എന്നുള്ളത് നമ്മുടെ ഒരു ആചാരത്തിൻ്റെ നിത്യജീവിതത്തിലെ ആചാരത്തിൻ്റെ ഭാഗമായിരുന്നു അതനുശാസിച്ചിരുന്നിടത്തോളം കാലം വളരെ വ്യക്തമായിട്ട് ആരോഗ്യമുള്ള ശിശുക്കളുണ്ടായിരുന്നു ഇപ്പോൾ അത് കുറവാണ് അതുകൊണ്ട് എന്തു പറ്റുന്നു പീഡിയാട്രീഷ്യന് ഏറ്റവും അധികം ജോലിയുള്ള ഒരവസരമായിട്ട് ഒരു സ്ഥലമായിട്ട് കേരളം മാറിയിരിക്കുന്നു കാരണം ശിശുക്കളിൽ സ്വയം രോഗപ്രതിരോധ ശക്തി ഉണ്ടാകുന്നില്ല അതാണ് കാരണം അപ്പോൾ ശരീരത്തിൻ്റെ നന്മയ്ക്കുള്ള ആചാരങ്ങൾ കുളിക്കുക തർപ്പണം കൊടുക്കുക കുട്ടികളെ കുളിക്കാവുന്ന സമയത്ത് മണ്ണിൽ കളിപ്പിച്ചതിന് ശേഷം എണ്ണ തേച്ച് മണ്ണിൽ കളിക്കാൻ അനുവദിച്ചതിന് ശേഷം പിന്നെ കുളിപ്പിക്കുക നമ്മളും അതേപോലെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമെങ്കിലും എണ്ണ തേച്ച് കുളിക്കുക എന്ന ആചാരം നമ്മുടെ ത്വക്കിനെ സംരക്ഷിക്കാൻ അത്യന്താപേക്ഷിതമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു അപ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് നന്മ നിറഞ്ഞ ആചാരങ്ങൾ രാവിലെ കുളി കഴിഞ്ഞ് കുറച്ച് നേരം പ്രാർത്ഥിക്കണം അതിൻ്റെ മനഃശാസ്ത്രം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു ഇനി എന്താ ചെയ്യുക പ്രാണായാമം ചെയ്യണം ഒരു അഞ്ച് മിനിറ്റെങ്കിലും ശ്വാസം അകത്തേക്ക് എടുത്ത് പുറത്തേക്ക് വിടുക എന്തിനു വേണ്ടിയിട്ടാണ് ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡും മറ്റ് ഇംപ്യൂരിറ്റീസും ഓട്ടോമാറ്റിക്കലി ഡീപ്പ് സിസ്റ്റമാറ്റിക് ബ്രീത്തിങ്ങിലൂടെ പുറത്തേക്ക് കളഞ്ഞ് അതൊരു അഞ്ച് മിനിറ്റ് ആവർത്തിക്കുമ്പോൾ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന രക്തത്തിൽ ആറേകാൽ ലിറ്റർ രക്തമാണ് ഒരു ആരോഗ്യവാനായ മനുഷ്യനിൽ ഉള്ളത് ആ ആറേകാൽ ലിറ്റർ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ധാരാളം ഇമ്പ്യൂരിറ്റീസും കാർബൺ ഡൈ ഓക്സൈഡും ഈ പ്രാണായാമത്തിലൂടെ ശ്വാസകോശം വഴിക്ക് പുറത്തേക്ക് കളയാൻ സാധിക്കും ശ്വാസകോശത്തിലും രക്തത്തിലും ശുദ്ധവായുവിൻ്റെ പ്രവാഹം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ പ്രാണായാമം എന്ന ആചാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ശ്വാസകോശത്തിൻ്റെ പ്യൂരിഫിക്കേഷൻ രക്തത്തിൻ്റെ പ്യൂരിഫിക്കേഷൻ അതിലൊരു ഫിസിയോളജിക്കൽ എഫക്റ്റ് ഉണ്ട് അതാണ് ഏറ്റവും പൂജാമുറിയിലിരുന്ന് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു ആത്മീയമായ ഫലവുമുണ്ട് ശരീരത്തിൻ്റെ നന്മയ്ക്ക് ഉതകുന്നതായ ആചാരങ്ങൾ പിന്നെ അടുത്തത് പ്രാണായാമം ചെയ്തതിന് ശേഷം അഞ്ച് സൂര്യ നമസ്കാരം അല്ലെങ്കിൽ അഞ്ച് നമസ്കാരമെങ്കിലും പൂജാമുറിയിൽ നിങ്ങൾ ചെയ്യണം ആരാണെങ്കിലും വിരോധമില്ല അതിൽ കുട്ടികളാണെങ്കിൽ സ്കൂൾ വിദ്യാർത്ഥികളോ മറ്റോ ആണെങ്കിൽ ഒന്നാമത്തെ നമസ്കാരം അമ്മയ്ക്കുള്ളതാണ് രണ്ടാമത്തെ നമസ്കാരം അച്ഛന് അച്ഛനും അമ്മയും എവിടെയാണോ ഇരിക്കുന്നത് അവരുടെ അടുത്ത് പോയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അമ്മയെ മനസ്സിൽ സങ്കല്പിച്ച് അച്ഛനെയും മനസ്സിൽ സങ്കല്പിച്ച് പൂജാമുറിയിൽ തന്നെ നമസ്കരിക്കാം അച്ഛനുള്ള നമസ്കാരം ആദ്യം അമ്മയ്ക്ക് രണ്ടച്ഛൻ മൂന്നാമത്തേത് ആ പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന വിഗ്രഹത്തിന് അല്ലെങ്കിൽ ഫോട്ടോയ്ക്കുള്ള നമസ്കാരം നാലാമത്തെ നമസ്കാരം പ്രപഞ്ച ചൈതന്യത്തിന് അഞ്ചാമത്തെ നമസ്കാരം സൂര്യദേവനുള്ള നമസ്കാരം ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും നിലനിൽക്കാൻ കാരണം സൂര്യൻ്റെ പ്രകാശമാണ് ആ സൂര്യനോട് നമുക്കുള്ള കടപ്പാട് അറിയിക്കുന്നതാണ് ആരോഗ്യം പത്മബന്ധു എന്ന് തുടങ്ങുന്ന മന്ത്രത്തിലൂടെ നാം സൂര്യനോടുള്ള കടപ്പാട് അറിയിക്കുന്ന പ്രകൃതി ശക്തിയോട് നമ്മുടെ നന്ദി അറിയിക്കുന്ന ഒരാചാരം അപ്പോൾ ആദ്യത്തെ നമസ്കാരം അമ്മയ്ക്ക് രണ്ടാമത്തേത് അച്ഛന് മൂന്നാമത്തേത് പൂജാമുറിയിലെ ഫോട്ടോയ്ക്ക് നാലാമത്തേത് പ്രപഞ്ച പുരുഷ ചൈതന്യ പ്രപഞ്ച ചൈതന്യത്തിന് അഞ്ചാമത്തേത് സൂര്യന് അഞ്ച് സൂര്യ നമസ്കാരം നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് അമ്മയ്ക്ക് നമസ്കാരം കൊടുക്കുമ്പോൾ അമ്മയും മകനും അല്ലെങ്കിൽ മകളും തമ്മിലുള്ള ബന്ധം അച്ഛന് മനസ്സിൽ ധ്യാനിച്ച് മനസ്സിൽ ചിന്തിച്ച് ഒരു നമസ്കാരം കൊടുക്കുമ്പോൾ അച്ഛൻ അമ്മ മക്കൾ എന്ന ബന്ധം അനുദിനം ദൃഢമാകുന്നു കുടുംബ ബന്ധം ദൃഢമാകുന്നു രണ്ട് ഈശ്വരനെ മുമ്പിൽ നിർത്തിയിട്ട് നാം നമസ്കരിക്കുമ്പോൾ ഒരാത്മീയ ചൈതന്യം നമുക്ക് ലഭിക്കുന്നു മൂന്ന് നമ്മളുടെ ശരീരത്തിൽ ഏതാണ്ട് നൂറ്റി എൺപത്തി ആറ് മൂവബിൾ ജോയിൻറ്റുകളാണ് ഉള്ളത് സ്കെലിട്ടൽ അസ്ഥിസന്ധികൾ നൂറ്റി എൺപത്താറ് എണ്ണമാണ് ഉള്ളത് ആ നൂറ്റി എൺപത്താറ് മൂവബിൾ ജോയിൻറ്റുകളും സ്മൂത്തായിട്ട് ഹാർമോണിയസ് ആയിട്ട് എക്സർസൈസിന് വിധേയമാക്കാൻ സാധിക്കുന്ന ആറ് യോഗാസനങ്ങൾ പത്ത് സ്റ്റെപ്പിൽ ചെയ്യുന്നതാണ് ഒരു സൂര്യ നമസ്കാരം അപ്പോൾ ആറ് അല്ലെങ്കിൽ ഏഴ് യോഗാസനങ്ങൾ പത്ത് സ്റ്റെപ്പുകളായിട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ശരീരത്തിനകത്തുള്ള എല്ലാ സ്കെലിട്ടൽ ജോയിൻറ്റുകളും മസിലുകളും ഹാർമോണിയസ് ആയിട്ടുള്ള എക്സർസൈസിന് വിധേയമാകുന്നു ആ കാരണം കൊണ്ട് തന്നെ സൂര്യ നമസ്കാരത്തെ all India institute of medical science New Delhi ഉള്ള ടോപ്പ് ഇന്ത്യൻ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നു it is the king of the exercises വ്യായാമങ്ങളുടെ രാജാവാണ് സൂര്യ നമസ്കാരം അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ ഓടിച്ചാടി രാവിലെ എഴുന്നേറ്റിട്ട് രണ്ട് കിലോമീറ്റർ ഓടിയിട്ട് ബ്രിസ്ക് വാക്കിംഗ് ചെയ്ത് ഒരു സ്ട്രെയിൻ എടുത്ത് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല യോഗാസനം ചെയ്താൽ മതി ഇനി യോഗാസനം പ്രത്യേകിച്ച് ചെയ്യാൻ സമയമില്ല പകരം അഞ്ച് സൂര്യ നമസ്കാരം ചെയ്താൽ മതി ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ശരീരത്തിന് അനുയോജ്യമായ ഒരു വ്യായാമമാണ് സൂര്യ നമസ്കാരം അതിനകത്ത് ഈശ്വരന്മാർക്കുള്ള അല്ലെങ്കിൽ ഈശ്വര ചൈതന്യത്തിനുള്ള നമസ്കാരം എന്ന ആത്മീയതയുണ്ട് അച്ഛനും അമ്മയ്ക്കും നമസ്കാരം എന്ന കുടുംബ ബന്ധമുണ്ട് പ്ലസ് ശരീരത്തിൽ സ്കെലിട്ടൽ സിസ്റ്റം ഭംഗിയായിട്ട് ഹാർമോണിയസ് എക്സർസൈസിന് വിധേയമാകുന്നു എന്ന പ്യുവർ സയൻസ് ഉണ്ട് മാത്രമല്ല നമ്മളുടെ ശരീരത്തിലെ മസിൽസ് അതിനകത്ത് ചിലപ്പോൾ യൂറിയ ഉണ്ടാവും അതുപോലെ തന്നെ പതിമൂന്ന് തരത്തിലുള്ള ബഫർ സോൾട്ടുകൾ നിറഞ്ഞതാണ് നമ്മളുടെ രക്തം ചിലപ്പോൾ എക്സസ് ഷുഗർ ഉണ്ടാവും ഡീകമ്പോസ്ഡ് പ്രോട്ടീൻ ഉണ്ടാകും യൂറിയ പല തരത്തിലുള്ള കോമ്പൗണ്ടുകൾ ആ ശരീരത്തിലുള്ളത് ഈ ശരീരത്തിൻ്റെ പുറത്ത് കാണുമ്പോഴുള്ള സൗന്ദര്യമൊക്കെ ഉള്ളൂ കേട്ടോ അകത്തെങ്ങാനും ഒന്ന് കീറി നോക്കിയാൽ മൊത്തം കുളമാണ് അപ്പോൾ ആ ശരീരത്തിലെ രക്തം ഒന്ന് ക്ലീൻ ചെയ്യാൻ മസിലുകൾക്കിടയ്ക്കുള്ള ലാക്റ്റിക് ആസിഡ് ഉൾപ്പെടെയുള്ള ഇംപ്യൂരിറ്റീസ് മെയിൻ ബ്ലഡ് സ്ട്രീമിലേക്ക് കൊണ്ടുവന്ന് രക്തത്തിൻ്റെ ഫ്ലോയിലേക്ക് കൊണ്ടുവന്ന് കിഡ്നി വഴിക്ക് ഫിൽട്ടർ ചെയ്ത് കളയാൻ ഈ സൂര്യ നമസ്കാരത്തിന് തുല്യമായിട്ട് മറ്റൊരു എക്സർസൈസും ഇല്ല അപ്പോൾ സൂര്യ നമസ്കാരത്തിനകത്തൊരു ശാസ്ത്രമുണ്ട് സൂര്യ നമസ്കാരത്തിനകത്തൊരു കുടുംബ ബന്ധമുണ്ട് നമസ്കാരം സൂര്യ നമസ്കാരമല്ല നമസ്കാരം നമസ്കാരത്തിനകത്ത് അഷ്ടാംഗ നമസ്കാരം എട്ട് അംഗങ്ങൾ ചേർന്ന് നമ്മളൊരു നമസ്കാരം നടത്തുമ്പോൾ അതിനകത്ത് പ്യുവർ സയൻസ് അതുപോലെ മനഃശാസ്ത്രം ആത്മീയത കുടുംബബന്ധം എല്ലാം നമുക്ക് കാണാനും വിവരിച്ചു കൊടുക്കാനും സാധിക്കും അപ്പോൾ രാവിലത്തെ എക്സർസൈസുകളെല്ലാം അല്ലെങ്കിൽ ആചാരങ്ങളെല്ലാം മനുഷ്യ നന്മയെ ലക്ഷ്യമാക്കിയിട്ട് ഉള്ളതാണ് അത്ഭുതകരമായ വസ്തുത അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിക്കുക അത് നല്ല തിളപ്പിച്ചാറ്റിയ വെള്ളം അല്ലെങ്കിൽ നല്ല കിണറ്റിൽ വെള്ളം കിട്ടുമെങ്കിൽ പച്ചവെള്ളമാണ് ഉത്തമം രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പെട്ടെന്ന് ആ വെള്ളം സ്റ്റൊമക്ക് വഴിക്ക് തന്നെ അകത്തേക്ക് വലിച്ചെടുത്ത് ബ്ലഡ് സർക്കുലേഷനിൽപ്പെട്ട് ഈ രക്തത്തിലുള്ള സൂര്യ നമസ്കാരം ചെയ്തപ്പോൾ കിടക്കി നിന്ന് പുറത്തേക്ക് വന്നതായ എല്ലാ ഇമ്പ്യൂരിറ്റീസും ഈ വെള്ളത്തിൻ്റെ സ്ട്രീമിലൂടെ വന്ന് കിഡ്നി വഴിക്ക് ഫിൽട്ടർ ചെയ്ത് അത് പുറത്തേക്ക് പോകും മറ്റൊരർത്ഥത്തിൽ തുണി അലക്കുന്ന മാതിരി രക്തത്തിലുള്ള എല്ലാ ചെളിയും മാറ്റാൻ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കാം സാധിക്കുമെങ്കിൽ ഒരു ചെറിയ സജഷൻ കൂടി തരാം രണ്ടോ മൂന്നോ നാലോ തുളസി ഇല ഒരു ഗ്ലാസ്സിലിട്ട് നല്ല ചൂടുവെള്ളം അതിലൊഴിച്ചു വെച്ചേക്കാം രണ്ട് ഗ്ലാസ്സിൽ എട്ട് തുളസി ഇലയിട്ട് ചൂടുവെള്ളം അതിനകത്ത് ഒഴിച്ച് അടച്ചു വെച്ചേക്കാം പിറ്റേ ദിവസം രാവിലെ ആ വെള്ളത്തിന് ചൂടുണ്ടായിരുന്നത് കൊണ്ട് തുളസിയിലെ ഔഷധ ഗുണങ്ങൾ മുഴുവനും ഈ വെള്ളത്തിൽ വരും അത് രണ്ട് ഗ്ലാസ് കുടിച്ചാൽ ഉറപ്പ് ഉറപ്പിച്ച് പറയാം നിങ്ങൾക്ക് ഡോക്ടറുടെ അടുത്തേക്ക് പോകേണ്ടി വരില്ല കാരണം അത്രയും ബ്ലഡ് സ്ട്രീം ക്ലീൻ ആക്കാൻ സാധിക്കും എത്രയോ രൂപ ഡോക്ടറുടെ അടുത്ത് ചെന്ന് കളയുന്നതിന് പകരം ഒരൊറ്റ പൈസ പോലും ചിലവില്ലാതെ ഈ ആചാരങ്ങൾ അനുശാസിച്ചാൽ അനുഷ്ഠിച്ചാൽ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നിലനിൽക്കുമെന്നുള്ളതിന് ഉണ്ടാകുമെന്നുള്ളതിന് ഉള്ള ആരോഗ്യം വർദ്ധിക്കുമെന്നുള്ളതിന് ഒരു സംശയമില്ല അടുത്ത കാലത്തൊന്നും എനിക്ക് ഡോക്ടറുടെ അടുത്തേക്ക് പോകേണ്ടി വന്നിട്ടില്ല എൻ്റെ വീട്ടിൽ ആർക്കും പോകേണ്ടി വന്നിട്ടില്ല അതിന് ഒരു കാരണം ഈ ആചാരങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അനുഷ്ഠിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇനി ഇത്രയും ഞാൻ പറഞ്ഞത് ഒരു ദിവസം അനുശാസിക്കേണ്ട ആചാരങ്ങൾ എന്ന അർത്ഥത്തിലല്ല ഒരു ദിവസം അനുശാസിക്കുന്ന ആചാരങ്ങളിൽ ശരീരത്തിൻ്റെ നന്മയ്ക്ക് ഉതകുന്ന ആചാരങ്ങളൊക്കെയാണ് ഉള്ളത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത് അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കണം ഏത് പ്രാർത്ഥന വേണമെങ്കിലാവാം ഒരു വിരോധമില്ല പ്രാർത്ഥിക്കാനൊന്നും മന്ത്രവും തന്ത്രമൊന്നും എനിക്കില്ല ഞാൻ നിരീശ്വരവാദിയാണ് ഒരു കുഴപ്പമില്ല ചോറ് നോക്കിക്കൊണ്ട് ഒരു മുപ്പത് സെക്കൻഡ് ഇരിക്കുക കൈ വേണമെങ്കിൽ കൂപ്പ വേണമെങ്കിൽ കൂപ്പണ്ട അപ്പോൾ കൈകൂപ്പിക്കൊണ്ട് ഒരു പ്രാർത്ഥന ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന ഒരു മന്ത്രം അത് അല്ല വേദമന്ത്രം ചൊല്ലണമെങ്കിൽ ഓം ഭൂർഭുവസ്വ ഋതന്വാ സത്യേന പരിഷിഞ്ചയാമി ഭൂർഭുവസ്വരവും അന്തശ്ചരതി ഭൂതേഷു ഗുഹായാം സർവതോ മുഖത്വം യജ്ഞത്വം വഷക്കാരത്വം വിഷ്ണുപുരുഷപ്പര പ്രാണായ സ്വഹ അപാനായ സ്വഹ വ്യാനായ സ്വഹ ഉദാനായ സ്വഹ സമാനായ സ്വഹ ആത്മനേ സ്വഹ ഇത്രയും മന്ത്രം പറഞ്ഞ് ഭക്ഷണം കഴിക്കും കഴിക്കാൻ തുടങ്ങുമ്പോൾ ഈ ഭക്ഷണം എന്ന് പറയുന്നതാണ് നമ്മളുടെ ശരീരത്തിലെ എനർജിക്ക് ആധാരമായത് എന്ന ഭക്ഷണം കഴിക്കാൻ നമുക്ക് പറ്റാതെ ആകുന്നുവോ അന്ന് ശരീരം തളരും ശരീരം ഇല്ലാതെയാകും അത് ആ ഭക്ഷണത്തിനൊരു സ്ഥാനം ഭാരതീയർ കൊടുത്തിട്ടുണ്ട് അന്നം ബ്രഹ്മേതി വിജാനാ അന്നം ഈശ്വരനാണ് ഈശ്വര ചൈതന്യത്തിൻ്റെ ഭാഗമാണ് എന്ന് അറിഞ്ഞാലും അത് ഭക്ഷണത്തോടുള്ള ആത്മീയത നമ്മുടെ ആത്മബന്ധം ഭക്ഷണത്തോട് അതേ സമയത്ത് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ചോറ് നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുക ഈ ചോറ് കറികൾ പപ്പടം ഇതെല്ലാം നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വായിൽ നിന്ന് വെള്ളം വരും സലൈവറി ഗ്ലാൻഡ് ആക്റ്റീവാണ് ഈ സലൈവറി ഗ്ലാൻഡ് ആക്റ്റീവായാൽ സലൈവ പുറത്തേക്ക് വന്നാൽ അത് നേരെ ആമാശയത്തിലേക്കാണ് പോകുന്നത് സലൈവയിൽ ടയാലിൻ എന്നൊരു കോമ്പൗണ്ട് ഉണ്ട് P T Y A L I N ptyalin എന്ന കോമ്പൗണ്ട് മറ്റെല്ലാ ഡൈജസ്റ്റീവ് എൻസൈമുകളെയും ആക്റ്റീവാക്കുന്നു ഏത് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് എല്ലാം ദഹിപ്പിക്കാനുള്ള ദഹനരസങ്ങളെ ആക്റ്റീവാക്കാനുള്ള കഴിവ് ഈ ഉമിനീരിനുണ്ട് അപ്പോൾ ഭക്ഷണം അകത്തേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ ഡൈജസ്റ്റീവ് ഗ്ലാൻഡുകളും ആക്റ്റീവായിട്ട് സ്റ്റൊമക്കിൻ്റെ ചുവട്ടിൽ ശലൈവയുടെയും ഡൈജസ്റ്റീവ് എൻസൈമുകളുടെയും ഒരു ലെയർ ഉണ്ടാകുന്നു അതിലേക്കാണ് ചോറ് വന്ന് വീഴുന്നത് അപ്പോൾ ഭക്ഷണം ദഹിക്കാൻ ഏറ്റവും ഉത്തമമായൊരു പ്യുവർ ബയോ കെമിസ്ട്രിയാണ് ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥിക്കുക എന്നുള്ളത് അപ്പം നിങ്ങൾ അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് വേണം ഭക്ഷണം കഴിക്കാൻ അപ്പോൾ കുടുംബ ബന്ധം ദൃഢമാകുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കണം അതൊരു ബയോ കെമിസ്ട്രിയാണ് ആ പ്രാർത്ഥിക്കുന്നതിൻ്റെ ആത്മീയ ബന്ധം അവിടെ ഉണ്ടാകുന്നു അപ്പോൾ ഒരേ ആചാരത്തിൽ എത്രയെല്ലാം സയൻറ്റിഫിക് കാര്യങ്ങളാണ് ഉണ്ടാവുക ഈ കുടുംബ ബന്ധം ദൃഢമാക്കാൻ ആത്മീയ സംതൃപ്തി ലഭിക്കാൻ ഭക്ഷണം നല്ല രീതിയിൽ ദഹിക്കാൻ കഴിക്കുന്നത് ആനന്ദത്തോടു കൂടി കഴിക്കാൻ ഇവിടെ എല്ലാം നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിനുള്ള ആചാരങ്ങളുടെ ഉജ്ജ്വലമായ ഒരു ശൃംഖലയാണ് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് നിദാനമായ ആചാരങ്ങളെക്കുറിച്ച് എത്ര വിവരിച്ചാലും തീരില്ല അതിൻ്റെ മൂന്നാം ഭാഗം ശരീരത്തിൻ്റെ നന്മയ്ക്ക് ഉതകുന്നതായ ആചാരങ്ങളുടെ കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കേൾക്കാം ഇത് നിങ്ങൾ തന്നെത്താനെ വിശകലനം ചെയ്യണം ഞാൻ പറയുന്നത് കേട്ട് അന്ധമായിട്ട് ഇത് വിശ്വസിച്ചിട്ട് ഒന്നും ചെയ്യണ്ട എതിർക്കാൻ ആഗ്രഹമുള്ളവർ സയൻറ്റിഫിക്കലി പഠിച്ചതിന് ശേഷം എതിർക്കാം ജീവിതത്തിൽ പകർത്താൻ ആഗ്രഹമുള്ളവർ സയൻറ്റിഫിക്കലി പഠിച്ചതിന് ശേഷം ജീവിതത്തിൽ പകർത്താം അപ്രകാരം നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇനി വീണ്ടും നമുക്ക് ശരീരത്തിന് നന്മ തരുന്ന ആചാരങ്ങളെക്കുറിച്ച് തന്നെ തുടർച്ചയായിട്ട് പഠിക്കാൻ സാധിക്കണം അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം നമസ്കാരം